വന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തിൻ്റെ തുടക്കം അതിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന ദുഃഖങ്ങൾ നെഗറ്റീവുകളെക്കുറിച്ച് നമ്മൾ ഒന്ന് പരിശോധിക്കുകയുണ്ടായി ഇനി രാമായണത്തിൻ്റെ ഈ അറ്റം ഒരു കാറ്റം വരെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ രാമായണത്തിലെ നെഗറ്റീവുകളും ദുഃഖങ്ങളും വിവരിക്കുന്നത് അതെല്ലാം വിവരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ചൈതന്യം ഉണര അത്രയെല്ലാം നെഗറ്റീവുകളും ദുഃഖങ്ങളും ഉണ്ടായിട്ടും രാമായണം എന്ത് സന്ദേശമാണോ മാനവരാശിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായും കൊടുത്തതുകൊണ്ടാണ് ത്രേതായുഗത്തിലെ രാമായണം കലിയുഗ തുടങ്ങിയിട്ട് അയ്യായിരത്തി പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ ജീവിതഗന്ധിയായ ആ സന്ദേശത്തിൽ എന്തെല്ലാം നെഗറ്റീവുകളും അതിലെ വിവരണത്തിൽ അതിജീവിക്കേണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത് ദുഃഖവും വേദനയും വരുമ്പോൾ തളരുകയല്ല അതിനെ അതിജീവിച്ച് വളരുകയാണ് വേണ്ടത് ആലോചിച്ച് നോക്കാം ദശരഥ മഹാരാജാവ് കൈകേയും കൊണ്ട് യുദ്ധത്തിന് പോയി ദേവന്മാരെ സഹായിക്കാൻ യഥാർത്ഥത്തിൽ ഒരു രാജാവും ഭാര്യയെയും കൊണ്ട് യുദ്ധത്തിന് പോവാറില്ല ഇവിടെ പോയി ആ പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു ആദ്യം ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ കൈകേയിയാണ് ദശരഥനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചത് അതേപോലെ പിന്നീടുള്ള യുദ്ധത്തിൽ ഈ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി പോയപ്പോൾ അതും സംരക്ഷിച്ചത് കൈകേയിയാണ് അങ്ങനെ സംരക്ഷിച്ച് യുദ്ധത്തിൽ കൊണ്ട് കൈകേയിക്കൊരു വരം കൊടുക്കേണ്ടി വന്നു അപ്പം കൈകേയി ഉണ്ടായിരുന്നത് കൊണ്ട് യുദ്ധം ജയിച്ചു എന്ന ഉജ്ജ്വലമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടായി ആ നേട്ടത്തിൻ്റെ വികാരത്തിൽ സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവ് രണ്ട് വരം കൊടുത്തു അങ്ങനെ യഥാർത്ഥത്തിൽ വരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഭാര്യയ്ക്ക് നല്ല രീതിയിൽ അഭിനന്ദിച്ചാൽ പോരായിരുന്നോ ആ വരമാണ് അന്ത്യത്തിൽ ദശരഥൻ്റെ മരണത്തിന് പോലും കാരണമായത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സന്തോഷത്തിൻ്റെ പ്രതിഫലം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആവശ്യമുള്ളവർക്ക് പ്രതിഫലം കൊടുത്താൽ മതി ആവശ്യമുള്ളവർക്ക് കൊടുക്കുമ്പോൾ അപ്പം തന്നെ അത് തീർത്തേക്കണം പിന്നീടെന്ന് പറഞ്ഞ് വെച്ചേക്കരുത് അതും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഉറപ്പിച്ച് വിലയിരുത്തിയതിന് ശേഷമേ ചെയ്യാം അത് ദശരഥൻ ചെയ്യാത്തത് കൊണ്ടാണ് ദശരഥന് ഇങ്ങനെ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് അതേപോലൊരു ദുഃഖമല്ലേ മന്ദര കൈകേയിയോട് ഉപദേശം കൊടുത്തപ്പോൾ ആദ്യമൊന്നും കൈകേയി വണങ്ങി വഴങ്ങിയില്ല പിന്നീട് ഈ മന്ദരയുടെ വഴിയിലേക്ക് വന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഏത് വ്യക്തി നല്ലവരായാലും ചീത്തവരായാലും നിരന്തരമായിട്ട് നല്ലവരെ ഉപദേശിക്കുമ്പോൾ ആ നല്ലവരുടെ നന്മയും ചിലപ്പോൾ മാഞ്ഞുപോയി എന്ന് വരും അവരിൽ നിറയുന്നത് ചിലപ്പോൾ തിന്മകളായിരിക്കും അപ്പോൾ സംസർഗദോഷം കൊണ്ട് ധാരാളം ദുഃഖകരമായ അവസ്ഥയുണ്ടാവും ആ സംസർഗദോഷം കൊണ്ടാണ് കൈകേയി ദശരഥൻ്റെ അടുത്ത് തൻ്റെ വരം ശ്രീരാമ പട്ടാഭിഷേകത്തിന് മുമ്പ് ചോദിച്ചത് ആ കൈകേയി വളരെ ദൃഢസ്വരത്തിൽ തനിക്ക് ആ വരങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമായിട്ട് കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് എന്താണ് ദശരഥൻ്റെ ജീവൻ അവിടെ അവസാനിച്ചു ഇഹലോകവാസം വെടിഞ്ഞു മൂന്ന് സ്ത്രീകൾ ഒരു സ്ത്രീ കാരണം വിധവകളായി മൂന്ന് സ്ത്രീകൾ വിധവകളായി മാത്രമല്ല ഒരു രാഷ്ട്രം ഭരിക്കേണ്ട ശ്രീരാമചന്ദ്രന് വനത്തിലേക്ക് പോകേണ്ടി വന്നു രാഷ്ട്രഭാരം താല്പര്യമില്ലാത്ത ഭരതൻ മനസ്സില്ലാ മനസ്സോടെ ആ ഉത്തരവാദിത്വം പതിനാല് വർഷത്തേക്ക് ഏറ്റെടുക്കേണ്ടി വന്നു എല്ലാ നെഗറ്റീവുകളും സംഭവിച്ചതിന് ശേഷം കൈകേയി താൻ ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഭരതന്റെ കൂടെ പോയിട്ട് മാപ്പ് പറഞ്ഞു പക്ഷേ വികാരത്തിൻ്റെ പുറത്ത് നമ്മുടെ കൂടെ ഉള്ളവൻ്റെ ഉപദേശം സ്വീകരിച്ച് ചെയ്ത നെഗറ്റീവുകളിൽ ആരെല്ലാം പങ്കെടുത്തു ആ ദുഃഖങ്ങൾ ആരെല്ലാം അനുഭവിക്കേണ്ടി വന്നു ദശരഥൻ്റെ മരണം മൂന്ന് സ്ത്രീകളുടെ വൈധവ്യം അതിൽ ഒരാളുടെ മകൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നു മൂന്ന് പേര് മൊത്തത്തിൽ കാട്ടിലേക്ക് പോയതിൽ രണ്ടുപേര് അനുഗമിച്ചു ഊർമിളയ്ക്ക് പതിനാല് വർഷം സ്വന്തം ഭർത്താവിനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു കൗസല്യയ്ക്ക് മകനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു സുമിത്രയ്ക്ക് മകനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു ജനക മഹാരാജാവ് രാജസന്നിധിയിൽ വളർന്ന സീതാദേവി പതിനാല് വർഷം കാട്ടിൽ കഴിയേണ്ടി വന്നു എല്ലാം ചിന്തിച്ച് നോക്കുക ഇതിന് കാരണമെന്തായിരുന്നു മന്ദരയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണിതെല്ലാം സംഭവിച്ചത് അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എത്രയെല്ലാം വ്യക്തികളുടെ ദുഃഖത്തിന് കാരണമായി എന്നുള്ളത് നോക്കാം അതിനെ വീണ്ടും ഒന്ന് നോക്കുക യഥാർത്ഥത്തിൽ ബാലി സുഗ്രീവന്മാരുണ്ട് അവിടെയും ദുഃഖമല്ലേ നടന്നത് ബാലി വില്ലാളി വീരനാണ് കഥ പ്രകാരം രാവണനെ തൻ്റെ വാലിൽ കെട്ടിയവനാണെന്ന് പറയാറുണ്ട് അനുജനോട് ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലമായിട്ട് ബാലിക്ക് ഇഹലോകവാസം വെടിയേണ്ടി വന്നു അപ്പുറത്ത് നോക്കുക രാവണൻ സീതയെ തൻ്റെ മണിയറയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ആഗ്രഹം വിവേകത്തെയും ബുദ്ധിയെയും നശിപ്പിച്ചപ്പോൾ വിവേകത്തെയും ബുദ്ധിയെയും നശിപ്പിച്ചപ്പോൾ ആ രാവണന് സീതയെ തൻ്റെ മണിയറയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ എന്ന സ്വാർത്ഥത ആ സ്വാർത്ഥതയുടെ പരിണതഫലം മക്കളെല്ലാം മരിച്ചു യുദ്ധത്തിൽ കുംഭകർണൻ മരിച്ചു അതേപോലെ തന്നെ തൻ്റെ സേനാനായകന്മാർ മരിച്ചു രാക്ഷസകുലത്തിൻ്റെ അധിപതിയായ രാവൺ മരിച്ചു അന്ത്യത്തിൽ ആ ലങ്ക ശരിക്കു പറഞ്ഞാൽ ചൈതന്യഹീനമായി വിഭീഷണൻ രാജ്യഭാരം ഏറ്റെടുക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളും സഹോദരന്മാരും സഹോദരൻ്റെ മക്കളും എല്ലാം മരിച്ചു കഴിഞ്ഞ ലങ്കയുടെ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തത് അതൊരു ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ് അതേപോലെ രാമനും ലക്ഷ്മണനും സീതയും ദശരഥനും ഇല്ലാത്ത മൂന്ന് വിധവകളുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണമാണ് പാലസിൽ കൊട്ടാരത്തിലിരുന്നുകൊണ്ട് ഭരതൻ ഏറ്റെടുത്തത് ആ ഭരതൻ രാജാവിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടല്ല രാജ്യഭാരം ഏറ്റെടുത്തത് രാമനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് നന്ദി ഇരുന്നുകൊണ്ടാണ് ഉത്തരവാദിത്തം അപ്പോഴും അവിടെ ദുഃഖമാണ് എല്ലാം കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്ത് വന്ന രാമൻ പൊതു അഭിപ്രായം കേട്ട് സീതയെ വാൽമീകിയുടെ ആശ്രമത്തിലേക്കാക്കി അതെന്തിനാക്കിയത് സീത തൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗർഭിണിയായ സീത തൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും സീതയ്ക്കെതിരെ വിമർശനാത്മകമായ അമ്പുകളെയുമായിരുന്നു സീത ഈ കൊട്ടാരത്തിൽ നിന്ന് നേരെ ആശ്രമത്തിലേക്ക് പോയപ്പോൾ പൊതുജനങ്ങളുടെ മനസ്സിൽ സീതയോട് നല്ല അനുകമ്പയായിരിക്കും ഉണ്ടാവുക ആ അനുകമ്പ കാരണം തൻ്റെ ഭാര്യയ്ക്ക് നല്ല പേര് സമൂഹത്തിൽ നിന്ന് ലഭിക്കുകയും ഭാര്യയെ ആശ്രമത്തിലേക്കാക്കിയ ഗർഭിണിയായ ഭാര്യയെ ആശ്രമത്തിലാക്കിയ ശ്രീരാമനെ പൊതുജനം വിമർശിക്കുകയും ചെയ്യുമ്പോൾ ശ്രീരാമൻ്റെ മനസ്സിൽ എന്തായിരുന്നു തൻ്റെ ഭാര്യയെ വിമർശിക്കുന്ന വേദന ഈ അവസരത്തിൽ ഭാര്യയെ കേൾക്കേണ്ടി വരരുത് തന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല സമൂഹം എന്ന് പറഞ്ഞ് ശ്രീരാമൻ രാജ്യഭാരം ഏറ്റെടുക്കുമ്പോഴും ദുഃഖത്തിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു ആ ശ്രീരാമനും സന്തോഷം അനുഭവിച്ചില്ല ശ്രീരാമൻ്റെ ധർമ്മപത്നിക്ക് സന്തോഷമില്ലായിരുന്നു ആ രാഷ്ട്രഭാരം ഏറ്റെടുത്തതിന് ശേഷം വേദപണ്ഡിതനും ജ്ഞാനിയുമായ രാവണ നിഗ്രഹം നടത്തിയതിൻ്റെ പാപം തീരാൻ ഒരശ്വമേധയാഗം നടത്താൻ വശിഷ്ഠ മഹർഷിയും മറ്റു മഹർഷിമാരും രാമനെ ഉപദേശിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന തൻ്റെ പത്നിയില്ലാതെ പത്നിയുടെ ബിംബം വെച്ച് അശ്വമേധയാഗം നടത്തേണ്ടി വന്ന ഒരു ഭർത്താവിൻ്റെ ദുഃഖം ദുഃഖമാണ് അന്ത്യത്തിൽ ഈ പതിനാല് വർഷവും ഉറങ്ങാതെ തൻ്റെയും ധർമ്മപത്നിയുടെയും സംരക്ഷണം ഏറ്റെടുത്ത ആ ലക്ഷ്മണനെ ദുർവാസാവിൻ്റെ ശാപം ഭയന്ന് രാമന് ഉപേക്ഷിക്കേണ്ടി വന്നു അതും ദുഃഖകരമാണ് അന്ത്യത്തിൽ രാമന് അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്ന രീതിയിൽ ഇഹലോകവാസം വെടിയേണ്ടി വന്നു അപ്പം അന്ത്യത്തിൽ ദുഃഖമാണ് ശ്രീരാമനെ ഉപേക്ഷിക്കുക എന്ന ദുഃഖം രാവണൻ മരിച്ചു എന്ന ദുഃഖം ഇത് ബാലി വധിക്കപ്പെട്ടു എന്ന ദുഃഖം ജഡായു വധിക്കപ്പെട്ടു എന്ന ദുഃഖം ദശരഥൻ മരിച്ചു അതേപോലെ തന്നെ സീതാദേവി തൻ്റെ എല്ലാം എല്ലാമായ ആരെ വീണ്ടെടുക്കാനാണോ താൻ യുദ്ധം ചെയ്തത് ആ സീതാദേവിയെ ആശ്രമത്തിലാക്കി ലവകുശന്മാർക്ക് ജന്മം നൽകി അവർക്ക് രാമൻ്റെ കഥ ഏറ്റുചൊല്ലാൻ സാധിക്കുന്ന പ്രായം എത്തുന്നതുവരെ മക്കളെയോ ഭാര്യയെയോ കാണാൻ സാധിക്കാതെ ശ്രീരാമൻ അയോധ്യയിൽ ഭരിക്കേണ്ടി വരിക അന്ത്യത്തിൽ തൻ്റെ തന്നെ പാട്ട് ചരിതം പറയുന്ന ആലപിക്കുന്ന മക്കളെ കണ്ട് അതിലാനന്ദം കൊള്ളേണ്ടി വരിക ഇതെല്ലാം രാമൻ എന്ന അച്ഛൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ഇവിടെ എല്ലാം ഞാൻ രാമായണത്തെ ദുഃഖസാന്ദ്രമായ ഒരു ഗ്രന്ഥമായിട്ട് വിലയിരുത്തണമെന്നല്ല പറയുന്നത് ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ വിശകലനം ചെയ്യുന്ന സമയത്ത് ഓരോ ബിന്ദുവും പ്രത്യേകം പ്രത്യേകം വിശകലനം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തണം അങ്ങനെ നടത്തുമ്പോഴാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭാര്യാഭർത്തൃബന്ധത്തിലും കുടുംബ ബന്ധത്തിലും സ്വത്തിലും മരണത്തിലും രോഗത്തിലും നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളെല്ലാം മറ്റുള്ളവരുടെ ദുഃഖത്തിൻ്റെ കാഠിന്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ദുഃഖത്തിൻ്റെ കാഠിന്യം നമുക്ക് കുറയുന്നതായിട്ട് തോന്നുന്നത് ആ കുറയുന്നതായിട്ട് തോന്നുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിൻ്റെ അനുഭവം നമ്മൾ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അനുഭവിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ട നമ്മൾ തന്നെയാണ് രാമനും സീതയും ലക്ഷ്മണനും ഭരതനും എന്ന് ഈ രാമായണം വായിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ ആ ചിന്തയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളുണ്ട് അനുഭൂതികളുണ്ട് ആ എക്സ്പീരിയൻസാണ് രാമായണം വായിക്കുമ്പോൾ ഉണ്ടാവേണ്ടത് രാമായണത്തിലൂടെ നമുക്ക് അറിയാനും നമ്മളുടെ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ തുടക്കം മുതൽക്ക് അവസാനം വരെ ഓരോ കഥാപാത്രത്തിലും സന്തോഷം എന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഹല്യയ്ക്ക് മാത്ര കല്ലായിരുന്ന അഹല്യ ശ്രീരാമൻ്റെ പാദസ്പർശം കൊണ്ട് അഹല്യ തന്നെയായി മാറി അവിടെ ഒഴികെ ബാക്കി സുമന്ത്രരുടെ കാര്യത്തിലും അയോധ്യയിലെ പ്രജകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ വശിഷ്ഠൻ്റെ കാര്യത്തിലും എടുത്തു നോക്കുക എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുക ജീവിത യാഥാർത്ഥ്യമാണ് അങ്ങനെയാ രാമായണം പഠിക്കേണ്ടത് അങ്ങനെയും രാമായണം പഠിച്ച് അനുഭവിച്ച് നോക്കിയില്ലെങ്കിൽ എന്താ പറ്റുക നമ്മൾ ഒരേ സിനിമ കുറേ പ്രാവശ്യം കണ്ടു ചിരിച്ചു കരഞ്ഞു അതിൽ നിന്ന് നമ്മൾ ഒന്നും എടുത്തില്ല എന്ന് വിചാരിക്കുക പല പല അനുഭവങ്ങൾ നമ്മൾ കേട്ടു ആ കേട്ട ഉടനെ നമ്മളത് മറന്നു അപ്പം ആ കേട്ടതിൻ്റെ പ്രയോജനം എന്താ ഒരു പ്രയോജനമില്ല രാമായണം അപ്രകാരമാവരുത് കേൾക്കും തോറും ജീവിതത്തിൽ നമുക്ക് ചൈതന്യവത്തായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ പാകത്തിന് മനസ്സിൽ നന്മയുണ്ടാക്കാൻ രാമായണ പഠനം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രണാമം നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തിൽ വളരെയധികം സന്ദേശങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പാകത്തിനുള്ളതുണ്ട് ആ സന്ദേശങ്ങൾ വിശകലനം ചെയ്യാനുള്ള ഒരു അനാലറ്റിക്കൽ മൈൻഡ് വേണം വിശകലനം ചെയ്യാനുള്ളൊരു മനസ്സ് വേണം ഈ രാമായണ ചരിതം വായിക്കുമ്പോൾ നമ്മൾ മുകളിലൂടെ കടന്നു പോകുന്ന അനുഭവമായിരിക്കും ഉണ്ടാവുക അതിനേക്കാളും താഴത്തേക്ക് ചെല്ലണമെങ്കിൽ അപ്പപ്പോൾ വിശകലനം ചെയ്യാനുള്ള ഒരു തുറന്ന മനസ്സുണ്ടാവണം ഇന്ന് നമുക്ക് രാമായണത്തിലെ കുടുംബ ബന്ധങ്ങളൊന്ന് നോക്കാം ആദ്യം നമ്മൾ രാമായണത്തിൽ വൈപരീത്യങ്ങളും ദുഃഖങ്ങളുമാണ് ഉള്ളതെന്ന് പറഞ്ഞു പിന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും ദുഃഖിക്കുന്നവരായിരുന്നു രാമായണത്തിൽ എന്ന് സൂചിപ്പിച്ചു ഇന്ന് നമുക്ക് നന്മ തിന്മകൾ എങ്ങനെയാണ് രാമായണത്തിൽ വേർതിരിച്ചറിയുക എന്നുള്ളതൊന്ന് പരിശോധിക്കാം നമ്മളുടെ വീടുകളിൽ അനവധി തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അതിലേറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം അഥവാ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃബന്ധം ജ്യേഷ്ഠ സഹോദര ബന്ധം ജ്യേഷ്ഠാനുജ ബന്ധം പിന്നെയുള്ള ബന്ധം എന്താണ് മാതൃപിതൃ പുത്രബന്ധം പിന്നെ സുഹൃത്ത് ബന്ധം അപ്പം നമ്മുടെ വീടുകളിൽ സഹോദര ബന്ധമുണ്ട് ഭാര്യാഭർത്തൃ ബന്ധമുണ്ട് മാതൃപിതൃപുത്ര ബന്ധമുണ്ട് ഈ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുന്നത് നിലനിൽക്കേണ്ടത് ആരുടെയെല്ലാം ശ്രമബലം കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന ആ ബന്ധം ദൃഢമാകുന്ന പ്രക്രിയയും ആ ബന്ധം തകരുന്ന പ്രക്രിയയും നമുക്ക് വ്യക്തമായിട്ട് രാമായണത്തിൽ കാണാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ ഭംഗിയായിട്ട് ആദ്യത്തെ പോയിൻ്റ് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ജീവിതാവസാനം വരെ അവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്തായിരുന്നു കാരണം ലക്ഷ്മണന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നപ്പോഴും രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ച് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് അനുജനെ ഒരു മകനെ പോലെ സാന്ത്വനപ്പെടുത്താനുള്ള കപ്പാസിറ്റി ജ്യേഷ്ഠനായ രാമൻ കാണിച്ചതുകൊണ്ട് ആ സഹോദര ബന്ധം ദൃഢമായി നിന്നു താൻ രാജ്യഭാരം ഒരു കാരണവശാലും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ അമ്മയെ ദേഷ്യപ്പെട്ട് രാമനോട് വന്ന് പറഞ്ഞ ഭരതനെ ഉപദേശിച്ചുകൊണ്ട് നന്മയിലേക്ക് നയിക്കാൻ ശ്രീരാമന് സാധിച്ചതുകൊണ്ടാണ് ഭരതനും രാമനും തമ്മിലുള്ള ബന്ധം ദൃഢമായി നിന്നത് ലക്ഷ്മണന് സംശയമുണ്ടായിരുന്നു ഭരതൻ സൈന്യത്തെയും കൊണ്ടുവരുന്നത് രാമനും ലക്ഷ്മണനുമായിട്ട് യുദ്ധം ചെയ്യാനാണ് രാമനെയും ലക്ഷ്മണനെയും എന്നത്തേക്കുമായിട്ട് ഉന്മൂലനം ചെയ്താൽ ഭരതന് അനവധി കാലം രാജ്യം ഭരിക്കാമല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നതിനെ പ്രയോജനപ്പെടുത്താൻ അനുവദിച്ചില്ല ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തി രാമൻ ഭരതനെയും സാന്ത്വനപ്പെടുത്തി രാജ്യം ഭരിക്കേണ്ട ഉപദേശം കൊടുത്തു അപ്പം സഹോദര ബന്ധം ദൃഢമായിട്ട് നിന്നു ബാലിയും സുഗ്രീവനും തമ്മിലുള്ള സഹോദര ബന്ധം നോക്കുക ബാലിയും സുഗ്രീവനും എന്നും വഴക്കായിരുന്നു അന്ത്യത്തിൽ എന്ത് സംഭവിച്ചു ബാലിയുടെ ജീവൻ നഷ്ടപ്പെട്ടു അതേപോലെയല്ലേ രാവണനും കുംഭകർണനും വിഭീഷണനും ഈ വിഭീഷണൻ കുറേ ഉപദേശങ്ങൾ ജ്യേഷ്ഠനായ രാവണന് കൊടുത്തു നന്മ നിറഞ്ഞ രീതിയിൽ രാഷ്ട്രഭാരം നടത്താൻ ധർമ്മത്തിൻ്റെ പന്താവ് സ്വീകരിക്കണമെന്ന് പറഞ്ഞു വിഭീഷണൻ്റെ ഉപദേശം രാവണൻ കേട്ടില്ല അതുകൊണ്ട് രാവണന് അസ്ത്രം കൊണ്ട് അപമൃത്യു വരിക്കേണ്ടി വന്നു അന്ത്യം കാണേണ്ടി വന്നു ആ രാവണൻ്റെ ഉപദേശം വിഭീഷണൻ കേട്ടില്ല തെറ്റായിട്ടുള്ള ഉപദേശം വിഭീഷണൻ കേട്ടില്ല ആ തെറ്റായിട്ടുള്ള ജ്യേഷ്ഠൻ്റെ തെറ്റായിട്ടുള്ള ഉപദേശം വിഭീഷണൻ കേൾക്കാത്തത് കൊണ്ട് വിഭീഷണന് മരണം ഉണ്ടായില്ല പക്ഷേ തെറ്റായ ജ്യേഷ്ഠൻ്റെ തെറ്റായ ഉപദേശം കുംഭകർണന് കേൾക്കേണ്ടി വന്നതുകൊണ്ട് കുംഭകർണന് മരിക്കേണ്ടി വന്നു പ്രിമച്വർ ഡെത്ത് അപ്പോൾ സഹോദര ബന്ധങ്ങളുടെ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും രാമൻ്റെ നാല് സഹോദരന്മാർ ബാലിസുഗ്രീവ സഹോദര ബന്ധം രാവണ സഹോദര ബന്ധം ഇതുപോലെ ഭാര്യാഭർത്തൃ ബന്ധം നോക്കുക രാമൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽക്ക് പതിനാല് വർഷവും സീതാദേവി രാമൻ്റെ കൂട്ടത്തിലെല്ലാം സഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സീതാദേവിക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല പക്ഷെ കൈകേയിക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നു തൻ്റെ മകനെ രാജ്യഭാരം ഭർത്താവ് ഏൽപ്പിക്കണം എന്ന സ്വാർത്ഥത ഭർത്താവിനെ കൊണ്ട് നടത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ബലം എന്തായിരുന്നു ഭർത്താവ് തന്നെ നഷ്ടപ്പെട്ടു കൂട്ടത്തിലുള്ളവരും അവനവനും വിധവയായി അപ്പം കയ്യേയി എന്ന ഭാര്യ എങ്ങനെ പെരുമാറി സീത എന്ന ഭാര്യ എങ്ങനെ പെരുമാറി അപ്പുറത്ത് രാവണൻ്റെ ഭാര്യയുടെ കാര്യം നോക്കൂ രാവണനോട് മണ്ടോദരി പറഞ്ഞു അങ്ങക്ക് ഏത് സ്ത്രീയെയും സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് അങ്ങയുടെ കുലത്തിന് അത് ധർമ്മവിരുദ്ധമല്ല പക്ഷേ ശ്രീരാമൻ്റെ ധർമ്മപത്നിയെ മണിയറയിലേക്ക് കൊണ്ടുവരാൻ പാകത്തിന് അങ്ങ് അതപ്പതിക്കരുത് എന്ന് മണ്ടോദരി ഒരു ഭർത്താവിനെ മണിക്കൂറുകളോളം ധർമ്മശാസ്ത്രം പറഞ്ഞ് ഉപദേശിച്ചു ആ ഭാര്യയുടെ ഉപദേശം ഭർത്താവ് കേട്ടില്ല ആ ഭർത്താവിന് മരണം സ്വീകരിക്കേണ്ടി വന്നു മരിക്കേണ്ടി വന്നു ഭർത്താ ഭാര്യയുടെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ രാവണന് ഈ മൃത്യു വരില്ലായിരുന്നു താരബാലിയെ നിരന്തരം ഉപദേശിച്ചിരുന്നു അനുജൻ്റെ ഭാര്യയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് ആ താരയുടെ ഉപദേശം ബാലി കേട്ടില്ല അനുസരിച്ചില്ല അതിൻ്റെ പരിണതഫലം ബാലിക്ക് ഹലോകവാസം വിടേണ്ടി വന്നു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പ്രത്യേകത നോക്കുക രാമൻ്റെ കൂട്ടത്തിൽ സീതയുണ്ടായിരുന്നു ആ ബന്ധം ദൃഢമായിട്ട് നിന്നു ലക്ഷ്മണൻ വനത്തിലേക്ക് പോകുമ്പോൾ ഊർമിള പൂർണ്ണ സമ്മതത്തോടുകൂടി അനുഗ്രഹിച്ച് അയച്ചതുപോലെ അയച്ചു ആ ബന്ധം ദൃഢമായിരുന്നു പക്ഷേ രാവണ മണ്ടോദരിയുടെ ബന്ധം തകർന്നു ഭാര്യയുടെ ഉപദേശം ഭർത്താവ് കേട്ടില്ല അതേപോലെ ബാലി ഇഹലോകവാസം വെടിയേണ്ടി വന്നു ഭാര്യയുടെ ഉപദേശം കേൾക്കാത്തതുകൊണ്ട് അപ്പോൾ ബന്ധത്തിന്റെ ഡൈല്യൂഷനും സ്ട്രെങ്ത്തും നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ വീട്ടിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഏത് തരത്തിലുള്ള സഹോദര ബന്ധമാണ് വേണ്ടത് ആ നന്മ ചെയ്യുന്ന സഹോദരന്മാർക്ക് നാശം സംഭവിക്കാതെയും നന്മ ചെയ്യുന്ന വ്യക്തികളുടെ ബന്ധം ദൃഢമായി നിലനിൽക്കത്തക്ക വിധത്തിലും ഇനി അമ്മയും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം നോക്കൂ യഥാർത്ഥത്തിൽ ബാലി ബാലി അസ്ത്രമെയ്ത് വീണപ്പോൾ മകനായ അങ്കദൻ അച്ഛൻ പെടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നു എന്തായിരുന്നു കാരണം അച്ഛൻ അധർമ്മം ചെയ്തത് മകൻ കണ്ടുകൊണ്ട് നിൽക്കെ അച്ഛൻ മരിക്കുന്നൊരവസ്ഥ അതല്ലേ ലങ്കയിൽ നടന്നത് മേഘനാഥൻ സ്വന്തം അച്ഛൻ മകൻ എല്ലാവരും മരിക്കുന്ന ഒരു ദൃശ്യം തെറ്റായിട്ടുള്ള അച്ഛൻ്റെ തെറ്റായിട്ടുള്ള ഉപദേശം മകൻ അനുസരിച്ചതിൻ്റെ പരിണതഫലം മകൻ മരിച്ചു അച്ഛനും മരിച്ചു അപ്പോൾ അച്ഛൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മകനെ ഉപയോഗിച്ചു മകനെയും അനുജനെയും ഉപയോഗിച്ചു അതുകൊണ്ട് ആരെല്ലാമാണോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ നിന്നത് അവർ ഇഹലോകവാസം വെടിഞ്ഞു അതേപോലെയാണ് ശ്രീരാമൻ വനത്തിലേക്ക് വന്നത് അച്ഛൻ്റെ ആഗ്രഹം കൈകേയിലൂടെ അറിഞ്ഞിട്ടാണ് ആ കൈകേയിയുടെ ഉപദേശം ശ്രീരാമൻ സ്വീകരിച്ചു പുത്രധർമ്മത്തിന് മാതൃകയായി ലോകം ഇന്നറിയപ്പെടുന്നു ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാവാൻ കാരണം ശ്രീരാമൻ തൻ്റെ മാതാപിതാക്കളോട് പെരുമാറിയ രീതി ശ്രീരാമൻ തൻ്റെ സഹോദരന്മാരോട് പെരുമാറിയ രീതി ശ്രീരാമൻ തൻ്റെ മാതാവിനോട് കൗസല്യോട് പെരുമാറിയ രീതി ശ്രീരാമൻ ഊർമിളയെ അനുജൻ്റെ ഭാര്യയെ ആ നന്മ നിറഞ്ഞ രീതിയിൽ ഉപദേശിച്ച രീതി അതേ ശ്രീരാമൻ വസിഷ്ഠ ഗുരുവിനോട് പെരുമാറിയ രീതി വശിഷ്ഠ ഗുരു പറഞ്ഞതെല്ലാം കേൾക്കുന്ന വ്യക്തിയായിരുന്നു ശ്രീരാമൻ പക്ഷെ അച്ഛൻ കൊടുത്ത നിർദ്ദേശം അനുശാസിക്കണ്ട എന്ന് വശിഷ്ഠൻ പറഞ്ഞപ്പോൾ അത് ശ്രീരാമൻ നിരാകരിച്ചു ഗുരുവിൻ്റെ ഉപദേശം തിരസ്കരിച്ചു രാമൻ കാരണം അച്ഛൻ്റെ നിർദ്ദേശത്തിനാണ് പ്രാധാന്യം ലാസ്റ്റിൽ ദശരഥൻ തന്നെ രാമനോട് പോകരുതെന്ന് പറയുന്നുണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ ഉജ്ജ്വലനായ ചക്രവർത്തിയാണ് ചക്രവർത്തിയുടെ നിർദ്ദേശം രാമൻ അംഗീകരിച്ചു ആ അച്ഛനായ ദശരഥൻ സുമന്ത്രരോട് പറഞ്ഞു ശ്രീരാമനെ കാട്ടിലേക്ക് കൊണ്ടുപോകരുതെന്ന് അപ്പം രാമൻ സുമന്ത്രരോട് പറഞ്ഞു ഇപ്പം സംസാരിക്കുന്ന ദശരഥൻ രാജാവായ ദശരഥനല്ല അച്ഛനായ ദശരഥനാണ് വ്യക്തിപരമായ ബന്ധങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിൽ ഇടപെടുവിക്കേണ്ട ആവശ്യമില്ല ഇപ്പം രാമൻ്റെ അനാലിറ്റിക്കൽ കപ്പാസിറ്റി വളരെ കൂടുതലാണ് ആ രാമൻ തന്നെ രാവണന് നല്ല രീതിയിൽ മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് രാവണവധം നടത്തുന്നത് അപ്പോൾ ഒരു ഐഡിയൽ ശത്രുവിൻ്റെ ധർമ്മബോധം പ്രദർശിപ്പിക്കാൻ രാമന് സാധിച്ചു അതേപോലെ ബാലിയുടെ അടുത്ത് കാര്യമായ ഉപദേശം കൊടുത്തതിന് ശേഷമാണ് ബാലിയെ രാമൻ വധിക്കുന്നത് ഇപ്പോൾ സുഹൃത്ത് ബന്ധം സുഗ്രീവനിലൂടെ നിലനിർത്താൻ ആ സുഹൃത്തിൻ്റെ ശത്രുവായവൻ നമ്മുടെ ശത്രു എന്ന ലെവലിലേക്ക് എത്തിയപ്പോഴും ബാലി മരിക്കുന്ന സമയത്ത് ശ്രീരാമൻ പറഞ്ഞു നിന്നെ ഞാൻ മരത്തിൽ മറഞ്ഞു നിന്ന് അസ്ത്രമെയ്തത് അധർമ്മമാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായി വരുമ്പോൾ നിന്റെ അസ്ത്രമേറ്റിട്ടായിരിക്കും ഞാൻ നിന്നോടൊരുമിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നത് അപ്പോൾ ഏത് അവതാരമായാലും ഈശ്വരനായാലും അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചേ മതിയാവും എന്ന് ശ്രീരാമൻ വ്യക്തമാക്കുന്നുണ്ട് അത് അവതാരമായാലും ഈശ്വരനായാലും വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് രാമായണത്തിലെ കുടുംബ ബന്ധങ്ങൾ രാമായണത്തിലെ സഹോദര ബന്ധങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ബന്ധങ്ങൾ പ്ലൂരലാണ് അതെല്ലാം ഒന്ന് വിശകലനം ചെയ്ത് നമ്മുടെ വീട്ടിൽ രാവണനും കുംഭകർണനും പോലെയുള്ള ബന്ധമാണോ വേണ്ടത് രാമനും ലക്ഷ്മണനും ഭരതനും പോലെയുള്ള ബന്ധമാണോ വേണ്ടത് അല്ല ബാലിയും സുഗ്രീവനും പോലെയുള്ള ബന്ധമാണോ വേണ്ടത് നന്മ നിറഞ്ഞ ബന്ധം നിലനിർത്താൻ ആ സഹോദരന്മാരെങ്ങനെയാണ് ജീവിച്ചു കാണിച്ചു തന്നത് അതേപോലെ ഏത് തരത്തിലുള്ള ഭാര്യാഭർത്തൃ ബന്ധമാണ് കൈകേയും ദശരഥനും തമ്മിലുള്ള ഭാര്യാവർത്തൃ ബന്ധമാണോ താരയും ബാലിയും തമ്മിലുള്ള ഭാര്യാവർത്തൃ ബന്ധമാണോ മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള ഭാര്യാവർത്തൃ ബന്ധമാണോ ഇതിലേതാണ് സീതയും രാമനും തമ്മിലുള്ള ഭാര്യാവർത്തൃ ബന്ധമാണോ വേണ്ടത് ചിന്തിച്ചു നോക്കുക എന്നിട്ട് ആ രാമായണത്തിലെ പാഠങ്ങൾ നമ്മുടെ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ജീവിത ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് വളരുന്നവരായിരിക്കും ധന്യമായ രാമായണത്തിൻ്റെ പാഠം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഭാരതീയ ചിന്താധാരകളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചും അടുത്ത കുറേ ദിവസങ്ങളിലേക്ക് പഠിക്കാൻ പാകത്തിന് അറിയാൻ പാകത്തിന് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ഓരോ ആചാരത്തെക്കുറിച്ചും വിചാരത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചുമെല്ലാം വിവരിക്കുന്നുണ്ടാവും നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ചറിയണം നമ്മുടെ സംസ്കാരത്തെ കുറിച്ചറിയണം നമ്മുടെ സമൂഹത്തെ കുറിച്ചറിയണം നമ്മൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചറിയണം അതേപോലെ നമ്മളുടെ വ്യക്തിപരമായ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ അറിയണം ഇത് അറിയുന്ന സമയത്ത് അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ അറിയണം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മളത് അറിയണം നമ്മൾ അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് നമ്മൾ അറിയുകയാണെങ്കിൽ എന്താണോ നമ്മൾ അറിയുന്നത് അത് ഭാവി തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലാക്കാൻ സാധിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു അതിലെ കുറച്ച് മനസ്സിലാക്കി അതിനുശേഷം അതിലെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടു അതിനുശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നുപോയി എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഈ കേൾക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയിട്ട് ഉപയോഗിച്ച സമയം നഷ്ടമായി അങ്ങനെ നഷ്ടപ്പെടാതെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എത്ര കാലം പ്രയോജനപ്പെടാൻ സാധിക്കുമോ അത്രയും കാലം പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അതിനൊരു സ്ഥാനം വേണമെങ്കിൽ നമ്മൾ അത് യുക്തിസഹജമായിട്ട് പഠിക്കണം അത് വെറുതെ ദൈവഭയം കൊണ്ടോ ആരെയെങ്കിലും ബോധിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ കേൾക്കണം എന്ന് ആരോ പറഞ്ഞതിന് മറുപടിയായിട്ട് നമ്മൾ കേൾക്കുകയോ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ അത് കേട്ടാൽ മാത്രം പോരാ വിശകലനാത്മകമായി കേൾക്കണം ആ കേൾക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്നറിയണം അത് ശാസ്ത്രീയമായിട്ട് കേൾക്കണം യുക്തിസഹജമായിട്ട് കേട്ട് വേണം നമ്മളതെല്ലാം മനസ്സിലാക്കാൻ ഇതെല്ലാം നമ്മൾ കേട്ടും കണ്ടും മനസ്സിലാക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പം എനിക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് എൻ്റെ മക്കളെല്ലാം നല്ലോണം പഠിക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാം തികഞ്ഞുണ്ട് സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണ് അങ്ങനെയുള്ള ഞാൻ ഇനി ഇതുമാതിരി ഉള്ളതൊന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്കങ്ങനെ ഉപദേശങ്ങളും കേൾക്കേണ്ട അനുഭവങ്ങളും കേൾക്കണ്ട കഥകളും കേൾക്കണ്ട എന്ന് കുറേ പേർക്ക് തോന്നി എന്ന് വിചാരിക്കുക അവരോടും പറയാനുള്ളത് നമ്മൾ ജീവിതത്തിൽ വളരാതെ ഒരേ രീതിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക അതിനെന്താ പറയുക അറിയോ സ്റ്റാഗ്നേഷൻ എന്ന് പറയും നമ്മൾ മാനസികമായിട്ട് വളർന്നിട്ടില്ല ബുദ്ധിപരമായിട്ട് വളർന്നിട്ടില്ല വിദ്യാഭ്യാസപരമായിട്ട് വളർന്നിട്ടില്ല സാമൂഹികമായിട്ട് വളർന്നിട്ടില്ല എന്നൊക്കെ വരുമ്പോൾ ഒരു സ്ഥലത്തിൽ അങ്ങോട്ട് സ്റ്റോപ്പായി വളർച്ച ഇപ്പം സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത് എന്നാണ് പറയുക അത് അയാൾ മരിച്ചു മരിച്ചതിന് തുല്യമാണ് ലൈഫ് ഈസ് ഗ്രോത്ത് വളർച്ച എന്ന് പറയുന്നത് ജീവിത ലക്ഷണമാണ് ജീവനുള്ളതിൻ്റെ ലക്ഷണമാണ് വളർച്ച എന്ന് പറയുന്നത് അപ്പം നമ്മൾ വളരണമെങ്കിൽ നമ്മൾ നിരന്തരം കേൾക്കണം ആ കേൾക്കുന്നത് കൊണ്ട് നമ്മളുടെ മനസ്സിനെയാണ് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് സ്വാധീനിക്കുന്നത് ആ മനസ്സിലാണ് ആദ്യം മാറ്റം ഉണ്ടാവുന്നത് ആ മനസ്സിൽ മാറ്റം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വളരുന്നത് വളരാറുള്ളത് അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് എത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് how long are we living on the surface of the globe earth അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിനേക്കാൾ വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത് how long we are living എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഹൗ വി ആർ ലിവിങ് എന്നുള്ളതാണ് അപ്പോൾ ആ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന് എന്താ ഉത്തരം നൽകുക അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ജീവിക്കുന്നിടത്തോളം കാലം എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ശാശ്വതമായ നന്മ വരുത്തിക്കൊണ്ട് ജീവിക്കുന്നു എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ശാശ്വതമായ നന്മ വരുത്തിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു അതാണ് എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് അപ്പോൾ ആ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെ ആദ്യത്തെ പറയുന്നത് നന്മ നിറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ലിസണിങ് ഹിയറിംഗ് അല്ല ലിസണിംഗ് ആണ് എന്താ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാൻ കാരണം ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് നമ്മൾ എന്താ പറയുക ലിസണിങ് എന്നാ പറയുക ആ ലിസണിങ് എന്ന ലെവലിലേക്ക് നമ്മൾ ടി വിയിലൂടെ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനകത്ത് മാറ്റം ഉണ്ടാവുന്നു ആ മാറ്റമാണ് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റുന്നത് ആ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റുന്നത് നമ്മൾ കേൾക്കുന്ന കാര്യമാണെങ്കിൽ ആ മാറ്റം നമ്മുടെ ജീവിതത്തെ സ്റ്റാഗ്നേഷനിൽ നിന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകും സ്റ്റാഗ്നേഷനിൽ നിന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകും ആ ഗ്രോത്ത് ആ വളർച്ച ആ വളർച്ചയാണ് ജീവനുള്ളതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് മാനവരാശി ധാരാളം വളർന്നിട്ടുണ്ട് ചില മനുഷ്യർ ഒരിക്കലും വളരാറില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ അറിയാൻ സാധിക്കും അയാളുടെ പണ്ടത്തെ സ്വഭാവം ഇപ്പോഴും അയാൾ കളഞ്ഞിട്ടില്ല അതേപോലെയാണ് അയാൾ ഇപ്പോഴും പെരുമാറുന്നത് എന്താ അതിൻ്റെ അർത്ഥം അയാളുടെ സ്വഭാവത്തിൽ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രവർത്തിക്കുന്നതിൽ അയാൾ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതിൽ അയാൾ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നതിൽ വ്യത്യാസമുണ്ടായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വ്യത്യാസം ഉണ്ടായിട്ടില്ല എങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ജീവിതത്തെ ഒരു പ്രത്യേക തടസ്സത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ ഒഴുക്കില്ലാത്ത വെള്ളം പോലെ അയാളുടെ മനസ്സിനകത്ത് ഒഴുക്കില്ല അത് സ്റ്റാഗ്നൻ്റാണ് അപ്പോൾ സ്റ്റാഗ്നൻ്റായിട്ട് ഒഴുക്കില്ലാതെ നിൽക്കുന്ന വെള്ളത്തിൽ അഴുക്കുണ്ടാവുമെന്ന് നമുക്കറിയാം അപ്പോൾ വളരാതിരിക്കുന്ന മനസ്സിനകത്ത് ധാരാളം കാര്യങ്ങൾ കുമിഞ്ഞുകൂടും നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് idle mind is devil's workshop തളർന്നിരിക്കുന്ന മനസ്സ് യഥാർത്ഥത്തിൽ ചികിത്താൻ്റെ വർക്ക്ഷോപ്പാണ് ചികിത്താൻ്റെ കർമ്മമണ്ഡലാണ് അപ്പോൾ വളരാതെ ഇരിക്കുന്ന മനസ്സിനകത്ത് പല തരത്തിലുള്ള ചിന്തകൾ വരും ആ ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഭ്രാന്ത് പിടിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താ പറയാൻ ആഗ്രഹിച്ചതെന്നറിയോ നമ്മൾ വളരെ ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ കേൾക്കണം അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു തരുന്ന വ്യക്തികളിൽ നിന്ന് കേൾക്കണം ആ കേട്ടത് നമ്മൾ വേറെ മതങ്ങളെ അവഹേളിക്കാനോ വേറെ ദൈവങ്ങളെ അവഹേളിക്കാനോ വേറെ ആചാരങ്ങളെ അവഹേളിക്കാനോ ഉപയോഗിക്കാതെ ഈ ഇപ്പം പറയുന്നത് കേൾക്കുന്നവർ മനസ്സിലാക്കണം എല്ലാവിധ ചിന്താധാരകളിലും നന്മകളുണ്ട് ആ എല്ലാവിധ ചിന്താധാരകളിലും തിന്മകളുമുണ്ട് അതിൽ നമ്മൾ നന്മകളെടുത്ത് നമ്മൾ നന്മ നിറഞ്ഞ രീതിയിലേക്ക് വളരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം പ്രയോജനം ഉണ്ടാവുക ആലോചിച്ച് നോക്കുക നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലിൽ ചിരിപ്പിടുന്നത് എന്തിനാണ് നമ്മുടെ കാല് വേദനിക്കാതിരിക്കാനാണ് നമ്മൾ നിരന്തരം കേട്ട് വളർന്ന് ഉയരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെങ്കിൽ നമ്മളെ വളർത്തണമെന്ന ആ ഉത്കടമായ ആഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രണാമം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഭാരതീയ ജീവിതചര്യകൾ ഭാരതീയ ഗ്രന്ഥങ്ങൾ ഭാരതീയ വിശ്വാസങ്ങൾ ഇങ്ങനെ അനവധി വിഷയങ്ങൾ നമുക്ക് ഇതിലൂടെ കേൾക്കേണ്ടതായിട്ടുണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ആ കേൾക്കുന്നതിൽ നിന്ന് ധാരാളം മനസ്സിലാക്കാനുണ്ട് അങ്ങനെ മനസ്സിലാക്കാനുള്ള വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഭാരതീയ ആചാരങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ ഒൻപത് മതങ്ങളുള്ളതിൽ ഈ സനാതനധർമ്മം അഥവാ ചിലർ പറയുന്ന ഹിന്ദുമതം അത് യഥാർത്ഥത്തിലൊരു മതമേ അല്ല അതൊരു സംസ്കാരമാണ് സംസ്കൃതിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ചിന്താധാരയാണ് ജീവിത രീതിയാണ് ആ ജീവിത രീതിയിൽ നമ്മൾ ഒരു ആചാര്യനെ അല്ല അനുശാസിക്കുന്നത് ഒരു ഈശ്വരനെയോ ഒരു ഗ്രന്ഥത്തെയോ ഒരു വീക്ഷണത്തെയോ അല്ല അനുശാസിക്കുന്നത് മറിച്ച് നമ്മൾ ജീവിതത്തെ ധന്യമാക്കാൻ ഏതിലെല്ലാം നന്മകളുണ്ടോ അതെല്ലാം സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ വേദങ്ങൾ പറയാറുണ്ട് ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വത ഇതൊരു വേദത്തിൻ്റെ സന്ദേശമാണ് ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വത നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെവിടെയുണ്ടെങ്കിലും നമ്മളിലേക്ക് വന്നു ചേരട്ടെ അപ്പോൾ ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ വീക്ഷണം എന്താണ് ലോകത്തിലെ ഏത് രാജ്യത്തിലും ഏത് ഗ്രന്ഥത്തിലും ഏത് പണ്ഡിതൻ എഴുതിയതിലും പറഞ്ഞതിലും നന്മകളുണ്ടോ ആ നന്മകൾ സ്വീകരിക്കാനുള്ള ഒരു പെർമിഷൻ അനുവാദം ഭാരതീയ ഋഷിവര്യന്മാർ എല്ലാ ഭാരതീയർക്കും നൽകിയിട്ടുണ്ട് അങ്ങനെ ഉള്ള ആ ചിന്താധാരയുടെ അവകാശികളായ ഭാരതീയർക്ക് അവരുടെ ആചാരങ്ങൾ എന്തിനു വേണ്ടിയാണ് അവരനുഷ്ഠിക്കുന്നത് അവരെന്തിനു വേണ്ടിയാണ് അവരുടെ വിചാരങ്ങളിലൂടെ സങ്കല്പങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താ അനുനിമിഷം വളരാനും ഉയരാനും നന്മയിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഭാരതീയ ഋഷിവര്യന്മാർ നൽകിയിരിക്കുന്ന സന്ദേശങ്ങളും ഗ്രന്ഥങ്ങളും മനുഷ്യനെ അനുനിമിഷം നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഏത് രീതിയിൽ from the bad to the good നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ ഉപനിഷത്തുക്കളിലെല്ലാം പറയാറുണ്ട് തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം അസതോമാ സദ്ഗമയ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണം മൃത്യോർമാ അമൃതം ഗമയ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വത സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം ആ കൊണ്ടുപോകുന്നതാരാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന അറിവുകളാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നിന്ന് ആരെങ്കിലും നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളുടെ അത്രയും ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയുമേ ഉള്ളൂ എങ്കിൽ അയാൾ നമ്മളെ കൊണ്ടുപോകാൻ യോഗ്യതയുള്ളവനായിരിക്കില്ല മാത്രമല്ല ഒരു മനുഷ്യനാണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ എല്ലാ മനുഷ്യർക്കും പരിമിതികളുണ്ട് എല്ലാ മനുഷ്യർക്കും കുഴപ്പങ്ങളുണ്ട് അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരെ കൊണ്ടുപോകും അവരുടെ ലെവൽ വരെ കൊണ്ടുപോകും അതിനപ്പുറം നമ്മളെ കൊണ്ടുപോകില്ല പക്ഷേ അനേകായിരം ഋഷിവര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന ശാശ്വത നന്മ വരുത്തുന്ന സന്ദേശങ്ങളാണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ ഉപദേശങ്ങളാണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ ഉപദേശങ്ങളുടെ ലെവല് വരെ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അസതോമാ സത്ഗമയ എന്താ അതിൻ്റെ അർത്ഥം ചിന്മയിൽ നിന്ന് നന്മയിലേക്ക് അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് നന്മയിലേക്ക് നന്മ എന്ന് പറയുന്ന ഒരു ഫൈനൽ പോയിൻ്റാണ് തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അപ്പോൾ വെളിച്ചം എന്ന് പറയുന്ന ഫൈനൽ പോയിൻ്റാണ് ആ വെളിച്ചം എന്ന് പറയുന്ന വാക്കിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് നന്മ എന്ന വാക്കിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഫുൾ പ്രൂഫാണ് പെർഫെക്റ്റ് ആണ് അതിന് നെഗറ്റീവുകളില്ല അതുകൊണ്ട് നമ്മൾ നിരന്തരം ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ആശ്രയിക്കുന്നത് ശാശ്വത നന്മ വരുത്തുന്ന ഉപദേശങ്ങളാണ് ആ ഉപദേശങ്ങളാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളിലുള്ള കുറവുകൾ പരിഹരിച്ച് നമ്മളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മളിലുള്ള തിന്മകൾ പരിഹരിച്ച് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വ്യത്യാസം വരുത്താനായിട്ട് കുറേ നല്ല വിശ്വാസങ്ങളും സങ്കല്പങ്ങളും തന്നു അതേപോലെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ചിന്താമണ്ഡലത്തിൽ ശാശ്വതമായി നിലനിൽക്കണമെങ്കിൽ അതെല്ലാം പ്രാക്ടിക്കലി അത് ജീവിതത്തിൽ പകർത്തിയിരിക്കണം ഇപ്പം പ്രാക്ടിക്കലി ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അത് ചിന്താമണ്ഡലത്തിൽ എന്നും നിലനിൽക്കും ആലോചിച്ച് നോക്കൂ ഞാൻ എല്ലാ ദിവസവും അഞ്ച് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് അപ്പോൾ വളരെ നേരത്തെ ഉണരണം എന്ന സന്ദേശം ഞാൻ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് അത് പ്രാക്ടിക്കൽ ആചാരമാക്കിയിട്ടാണ് ഓർമ്മിക്കുക ഏത് ആചാരമാക്കിയാണ് ഞാൻ മാറ്റിയത് അഞ്ച് മണിക്ക് ഉണർന്ന് കുളിച്ച് നമ്മുടെ പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്യുന്ന ആചാരമാക്കി അതിനെ മാറ്റിയപ്പോൾ പ്രഭാതത്തിൽ നേരത്തെ ഉണരണം എന്ന സന്ദേശം പ്രാവർത്തികമാക്കി ഇത് നമ്മൾ ധാരാളം ചെയ്യാറുണ്ട് അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം എന്ന സന്ദേശം ആചാരമാക്കിയാൽ എന്താവും ജന്മദിനത്തിന് അച്ഛനെയും അമ്മയും നമസ്കരിക്കാറുണ്ട് പിന്നെ വിജയദശമി ദിവസം അച്ഛനെയും അമ്മയും നമസ്കരിക്കാറുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ജന്മദിനത്തിന് അവരെ നമസ്കരിക്കാറുണ്ടാവും അതേപോലെ അവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടാവും അതേപോലെ അവരോട് വഴക്കിടാറില്ല ശബ്ദമുയർത്തി സംസാരിക്കാറില്ല അച്ഛനും അമ്മയും മുമ്പിൽ വരുമ്പോഴത്തേക്കും പല പ്രായമായവർ പോലും അവരുടെ മുമ്പിൽ സിഗരറ്റ് വലിക്കില്ല അല്ലെങ്കിൽ നമ്മൾ മടക്കി കുത്തൊക്കെ കഴിച്ചിട്ടിട്ടാണ് അവരുടെ മുമ്പിൽ സംസാരിക്കാൻ നിൽക്കുക അപ്പോൾ എന്തു പറ്റി അച്ഛനോയും അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം ആദരിക്കണം എന്ന ആ സന്ദേശം അച്ഛനോടും അമ്മയോടും ബഹുമാനമുണ്ടാകണം എന്ന സന്ദേശത്തിനെ പ്രാക്ടിക്കൽ ആചാരമാക്കി മാറ്റിയപ്പോൾ നമ്മുടെ മനസ്സിൽ അത് എന്നും നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ ആചാരങ്ങൾ എന്തിനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ സന്ദേശങ്ങളെ സന്ദേശങ്ങളെ മനസ്സിൽ ഉറപ്പിക്കാനും നന്മയിലേക്ക് പോകാനും ശാശ്വതമായ ഉയർച്ചയും വളർച്ചയും ഉണ്ടാക്കാനും ആവശ്യമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ചടങ്ങുകളാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത് ഈ ആചാരങ്ങളാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഈ ആചാരങ്ങളിലൂടെയാണ് നമ്മുടെ ധർമ്മം പ്രഭാപൂരിതമാകുന്നത് മഹാഭാരതത്തിലൊരു വരിയുണ്ട് ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത ആചാരത്തിലൂടെ ധർമ്മം പ്രഭാപൂരിതമാകുന്നു ധർമ്മത്തിലൂടെ നമ്മൾ ച്യുതി ഇല്ലാത്ത അവസ്ഥയിൽ ചെന്ന് എത്തുന്നു ഇങ്ങനെയാണ് നമ്മൾ ധർമ്മവും ആചാരവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടത് അപ്പോൾ ആചാരത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ പൂർവീക ഋഷിവര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഭാരതീയ ധർമ്മമാണ് നമ്മുടെ സനാതനധർമ്മമാണ് ഒരു മതം എന്ന പേരിലല്ലാതെ അറിയപ്പെടുന്നത് ഒരു മതമല്ലാത്ത സനാതനധർമ്മം ഭാരതീയ ജീവിതചര്യയാണ് അത് ജീവിത പന്ഥാവാണ് ആ ജീവിത പന്ഥാവ് ആചാരങ്ങളിലൂടെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പരമമായ ലക്ഷ്യം ഞാൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പ്രയാണം അതേപോലെ തന്നെ ദുഃഖത്തിൽ നിന്ന് ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്കുള്ള പ്രയാണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് ഭാരതീയ ജീവിതത്തിൻ്റെ അന്തസത്ത അത് നമ്മുടെ വിശ്വാസങ്ങളിലെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കാറുണ്ട് ആ വിശ്വാസങ്ങളെ അടിയുറപ്പിച്ച് നിലനിർത്തുന്നതിന് അപ്പം നമ്മുടെ ആചാരങ്ങളുടെ ആകത്തുകയാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് നമ്മുടെ ധർമ്മം ഒരു പന്തല് ആണെന്ന് വിചാരിച്ചാൽ ഒരു പന്തലാണെന്ന് വിചാരിച്ചാൽ ആ പന്തലിൻ്റെ തൂണുകളാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മം നിലനിൽക്കുന്നത് ഈ ആചാരത്തിലാണ് ആ ആചാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം അപ്പം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് എന്തിന് ഇതെല്ലാം പഠിക്കണം എന്തിന് ഇതെല്ലാം കേൾക്കണം എന്തിന് നമ്മൾ വളരണം എന്തുകൊണ്ട് നമ്മൾ സ്റ്റാഗ്നൻ്റ് ആവരുത് എന്തുകൊണ്ട് നമ്മൾ നിരന്തരം ജീവനുള്ളതിൻ്റെ ലക്ഷണം കാണിക്കണം സനാതനധർമ്മം എന്ന് പറയുന്ന ആചാരങ്ങളുടെ ആകത്തുകയും അതെല്ലാം ജീവിതത്തിൽ പകർത്തേണ്ടതിനെക്കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി ഇനി നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം परावसुधानी प्रतिष्ठा हिरण्यवक्षा जगतो निवेशनी वैश्वानरं बिभ्रति भूमिरग्निम् इन्द्रवृषभाद्रविणेनो दधातु हिरयस्ते पर्वता हिमवन्तो रण्यं ते पृथिवी स्यो